ഭഗവാൻ പുരുഷോത്തമ സർവേശ്വരൻ സ ഭഗവാൻ പുരുഷോത്തമൻ സർവേശ്വരൻ സർവേശ്വരീശ്വരൻ ശരിയാണ് ഇത്രയും പദങ്ങളിലൂടെ എന്താ പറയുന്നത് ഈ ചതുർഭി പദവി ഈ നാല് പദങ്ങൾ കൊണ്ട് സ്വരൂപ ഗുണ വൈലക്ഷീയ വിഭൂത്യാദി പ്രജപാദനയെ പരത്വസമില്ല പരൻ ജീവനിൽ നിന്നും പരനാണ് ഈശ്വരൻ അതെങ്ങനെ പരനാകുന്നു സ്വരൂപം കൊണ്ട് ഗുണവൈലക്ഷണ്യം കൊണ്ട് ജീവന്റെ വിശേഷതകളെന്നുള്ള ഗുണങ്ങളെന്നുള്ള ഈശ്വരനും വിഭൂതികൾ വിഭൂതികളെ കുറിച്ച് പറയും ഈ രീതിയിൽ അല്ലാതെ എന്താണ് ശ്രീമന് നാരായണന്റെ വിഭൂതി ഐശ്വര്യം ഇതെല്ലാമാണ് നമ്മൾ പറയുന്നത് പുരുഷോത്തവൻ സർവേശ്വരേശ്വരൻ എന്നെല്ലാം പറയുന്നത് അപ്പൊ പരനാണ് ജീവനെ സംബന്ധിച്ച് ഈശ്വരൻ പരനാണ് അതുകൂടെ ചുരുക്കി പറഞ്ഞിരിക്കുകയാണ് സർവേശ്വരേശ്വരൻ ഇത്യനേന സർവേശ്വരേശ്വര കൃഷ്ണ കൃഷ്ണധർമ്മസംഹിതയിൽ പറഞ്ഞിരിക്കുന്നു ഇതവിടെ പറഞ്ഞിട്ടുണ്ട് വിദ്യാലയ വൈദ്യോക്തം സ്വച്ഛന്ദ്യം സ്വച്ഛന്ദത ജഗത് കുടുംബിത്വം ജ്ഞാപനം കുടുംബി കുടുംബം ഉള്ളവനാണ് കുടുംബി എന്ന് പറയുന്നത് അപ്പോ കുടുംബനാഥൻ ഇവിടെ ഏതാണ് കുടുംബം ജഗത്ത് തന്നെയാണ് ജഗത്ത് എന്ന് പറയുമ്പോൾ മനുഷ്യർ മാത്രമല്ല ഈ ലോകവും ലോകത്തിന്റെ സർവചരാചരങ്ങളും ഉൾപ്പെട്ട ഈ ലോകം ആണ് കുടുംബം ആ കുടുംബത്തിന്റെ നാഥൻ അതാണ് ഈശ്വരന്റെ പ്രത്യേകത അതാണ് ജഗത് പുറത്തിത്വം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കുടുംബനാഥൻ എന്ന് പറയുന്നു അതിൽ ചെറിയ ഗ്രൂപ്പ് ആൾക്കാർ കുടുംബം എന്ന് പറയും അവരുടെ നാഥനെ കുടുംബി എന്ന് പറയും കുടുംബത്തിന്റെ അജത അങ്ങനെയാണെങ്കിൽ ഇവിടെ ശ്രീമന്നാരായണൻ സർവചരാചരങ്ങൾ ഉൾപ്പെട്ട ജഗത്തിന്റെ കുടുംബ ജഗത്താകുന്ന കുടുംബത്തിന്റെ നാഥനാണ് ഇതാണ് വസുധൈവ കുടുംബമെടുത്തത് തന്നെ പറയുന്നത് വസുധ എന്ന് പറയുമ്പോൾ സർവചരാചരങ്ങളും ഉൾപ്പെട്ട ലോകം ആ ലോകം സാധാരണ കുടുംബം കുടുംബശസ് കുടുംബം എന്ന് പറയുന്ന ഒരു ധാതു വിളിച്ചു വിളിച്ചുവരാതി കുടുംബ ധാരണാർത്ഥത്തിലാണ് കുടുംബ കുടുംബയത്തെ പാലയതി എന്നാണ് കുടുംബശസ്ത്രത്തിന്റെ അർത്ഥം പാലിക്കുന്നവൻ എന്നുള്ള അർത്ഥം കുടുംബശബ്ദത്തിൽ പാലിക്കുന്നത് എന്തോ അതാണ് കുടുംബം പിന്നെ പാലിക്കപ്പെടുന്നത് കർമ്മണി കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ കർത്തരി വെച്ചു വന്നാൽ പാലിക്കുന്ന അതെന്തോ അത് അതാണ് കുടുംബം അപ്പോ ഒരു സന്തതി പരമ്പര അതിന് കുടുംബം എന്ന് പറയുന്നത് കുടുംബം പാലിക്കുന്നത് എന്തുകൊണ്ട് കുടുംബം പാലിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം സംരക്ഷിക്കുക പാലിക്കുക അതാണ് കുടുംബ ശബ്ദത്തിന്റെ അർത്ഥം അത് പാലിക്കുന്നതായ ശരി പാലിക്കപ്പെടുന്നതായ ശരി അത് ആ ശബ്ദത്തിന്റെ വിൽപ്പത്തി അനുസരിച്ച് വ്യത്യാസം പാലിക്കുക എന്ന് പറയുമ്പോൾ പഴയകാലത്ത് മനുഷ്യൻ ഗോത്രങ്ങളായി കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന അപകടമാണ് അതുകൊണ്ട് ഒരു കൂട്ടം മനുഷ്യർ ഒരുമിച്ച് ജീവിക്കാൻ അങ്ങനെയാണ് കുടുംബം ഉണ്ടായത് ആ അവരുടെ ഐക്യം അവരെ പാലിച്ചു രക്ഷിച്ചു എന്നുവെച്ചാൽ ഗോത്രങ്ങൾ തമ്മിൽ മത്സരമാണ് യുദ്ധമാണ് ഒരു ഗോത്രം വേറൊരു ഗോത്രത്തെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവര് ഒരുമിച്ചിരിക്കുന്നവരെ രക്ഷപ്പെടും മറ്റുള്ളവർ നശിച്ചു അങ്ങനെ ഒരുമിച്ച് നിന്ന് അതിജീവിച്ചവരാണ് കുടുംബം എന്ന് പഴയകാലത്ത് പറയുന്നു വേദത്തിനും മറ്റും കുടുംബശബ്ദം വരുന്ന അങ്ങനെ അവിടെയൊക്കെ ഈ ഗോത്ര സംസ്കാരത്തെയാണ് പറയുന്നത് അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് അവർ കുടുംബമാണ് ഒരു ഒരുമിച്ച് നിന്ന് അത് ചെയ്തു അവരെല്ലാവരെയും സംരക്ഷിച്ചു അവരുടെ ഐക്യം കുടുംബം അങ്ങനെ ഒരു അർത്ഥം വരുന്നു പഴയ പ്രാചീനമായ ശബ്ദം പിന്നെ അത് സംരക്ഷിക്കപ്പെട്ട പല കാരണങ്ങൾ കൊണ്ടും കുറേയൊക്കെ നശിച്ചുപോയി കുറേ ഗോത്രങ്ങളൊക്കെ നശിച്ചുപോയി കുറച്ച് കുറേയൊക്കെ ശേഷിച്ചു അതിന്റെ കുടുംബം എന്ന് പറയാം ശേഷിച്ചതുകൊണ്ട് അത് സംരക്ഷിക്കപ്പെട്ടതാണ് എന്നുകൊണ്ട് അവർ ഒരുമിച്ച് നിന്നതുകൊണ്ട് അപ്പോ വസുധ ഏവ എന്ന് പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് വസുധ ഭൂമി തന്നെയാണ് സംരക്ഷിക്കുന്നത് പൃഥ്വിയാണ് സംരക്ഷിക്കുന്നത് അതാണ് അതിന്റെ പ്രാഥമികമായ അർത്ഥം മനുഷ്യ സമൂഹത്തെ സംരക്ഷിക്കുന്ന പൃഥ്വിയാണ് പിന്നെ ലോകമെല്ലാം ഒരു കുടുംബമാണ് അർത്ഥം തൽക്കാലത്ത് എന്നർത്ഥം കുടുംബ ഏവ കുടുംബകം കുടുംബത്തിൽ നിന്ന് സ്വാർത്ഥത്തിൽ കൺപൃത്യം വരുന്നതാണ് കുടുംബകം എന്ന് പറയും കുടുംബം എന്നാണ് അർത്ഥം അപ്പോൾ പൃഥ്വിയെ തന്നെ കുടുംബമായി കണ്ടുകൊണ്ട് പൃഥ്വികളെല്ലാവരും മനുഷ്യരെല്ലാം സംരക്ഷിക്കും അപ്പോൾ സംരക്ഷണം എന്നുള്ള അർത്ഥത്തിൽ ധാരണ എന്നുള്ള അർത്ഥത്തിലാണ് കുടുംബശീലം പിന്നെ കുടുംബം ഗോത്രങ്ങളെന്ന് പറയുന്ന ഓരോ നേതാക്കന്മാരും അവർ കുടുംബികളായി കുടുംബത്തെ സംരക്ഷിക്കുന്നവർ ഏതെങ്കിലും നേതൃത്വം വേണം അങ്ങനെയാണ് കുടുംബി വന്നത് കുടുംബത്തെ സംരക്ഷിക്കുന്നവൻ അപ്പോൾ അവനാൽ സംരക്ഷിക്കപ്പെട്ടതായി കുടുംബം അങ്ങനെ പല അർത്ഥതലങ്ങളിലാണ് ഈ കുടുംബശബ്ദം സംസ്കൃതത്തിൽ രൂപപ്പെട്ടു ഇതൊന്നും മനസ്സിലാക്കാതെ ഇതിത്ര ഞാൻ പറഞ്ഞ എന്തെന്ന് വെച്ചാൽ ഇന്ന് ആൾക്കാർ പറയും കൂടുമ്പോൾ കുടുംബമുള്ളത് കുടുംബം മതപ്രഭാഷകരെല്ലാം പറയുന്നു യാതൊരു ബന്ധമില്ലാത്ത കേൾക്കുമ്പോൾ ചെയ്യുന്നു ഈ ശബ്ദം അതിന്റെ അർത്ഥം എങ്ങനെയാണെന്ന് യാതൊരു ബോധമില്ലാതെ ഇത് വലിയ പ്രഭാഷകന്മാരെ ഇതൊക്കെ പറയും ശബ്ദ എന്നുള്ള രീതി പറയുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം പക്ഷെ അതാണ് അശബ്ദത്തിന്റെ വിത്പത്തി എന്നുള്ള രീതി പറഞ്ഞാൽ അത് വളരെ പരിതാപകരമായ സംസ്കൃത ശബ്ദമാണല്ലോ മലയാളത്തിൽ ഇതുവരെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന എന്തുണ്ട് ഇമ്പം അതൊന്നും ഇതിനകത്തില്ലല്ലോ കുടുംബം എന്നല്ലേ കുടുംബം കുടുംബധാപമാണ് അതിൽ ഇമ്പമൊന്നുമില്ല അതൊക്കെ ഉണ്ടാക്കി പറയുന്നതാണ് കരുതാതെ ഈ മതപ്രഭാഷകരാ പറയുന്നത് അങ്ങനെ അബദ്ധം പറയാനായിട്ട് ഞാൻ പറഞ്ഞു വളരെ പ്രാചീനമായ ഒരു ശബ്ദമാണ് സംസ്കൃതത്തിൽ വളരെ പഴക്കമുള്ള ഒരു ശബ്ദമാണ് അതിന്റെ വിപത്തി എങ്ങനെ വന്നു എന്നുള്ളതാണ് ഏ പഴയകാലങ്ങളിൽ ഉപയോഗിച്ചത് ഒരു ഗോത്രത്തെ സംരക്ഷിക്കുന്നു അപ്പൊ ഗോത്രത്തിന് എല്ലാ അർത്ഥത്തിനും സംരക്ഷിക്കുന്നു അപ്പൊ ആൾക്കാരെ സംസ്കരി സംരക്ഷിക്കുന്ന അവരെ സംസ്കാരത്തെ എന്തുകൊണ്ട് പറയും ആ അതുകൊണ്ട് കുടുംബത്തിന് അതുകൊണ്ട് തന്നെ സന്തതി പരമ്പര അർത്ഥം വരുന്ന അങ്ങനെയാണ് കുടുംബ സന്തതി പരമ്പര അങ്ങനെ അർത്ഥം വരുന്നത് ആ രീതിയിലാണ് എന്തായാലും അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പാലയെ സംരക്ഷിക്കപ്പെട്ടത് അതാണ് അതിന്റെ അർത്ഥം അത് എന്തിനെയൊക്കെ സംരക്ഷിച്ചാലും സംസ്കാരത്തെയോ വിദ്യയോ ആൾക്കാരെയോ അങ്ങനെ സംരക്ഷിക്കപ്പെട്ടതുകൊണ്ടാണ് കുടുംബം എന്ന് അപ്പൊ സംരക്ഷിക്കപ്പെടുന്നതിനും ആ പേര് വന്നു സംരക്ഷിക്കപ്പെട്ടതിനും രണ്ടു തരത്തിലുള്ള അർത്ഥം അപ്പോൾ വസുധ പൃഥ്വിയാണ് ഈ ജീവജാലങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ പൃഥ്വി കുടുംബമാണ് ആദ്യകാലത്ത് അങ്ങനെയാണ് ഈ ജീവികളൊക്കെ നിലനിൽക്കുന്നതാണ് ഭൂമി തന്നെ ഉള്ളൂ ജീവി അപ്പൊ ഭൂമിയാണ് എല്ലാത്തിനും സംരക്ഷിക്കുന്നത് അതാണ് വസുധ ഏവ ഭൂമി തന്നെയാണ് സർവരെയും സംരക്ഷിക്കുന്നതെന്നാണ് എന്റെ അർത്ഥം അപ്പോ ഇവിടെ പറയുന്നത് ഭഗവാനാണ് കൊടുമ്പി എന്ന് പറയുന്നത് ഭഗവാനാണ് ഇതിനെല്ലാം സംരക്ഷിച്ചത് അതാണ് ഇവിടെ കൊടുമ്പി അത് ഞാൻ പറയാൻ കാരണം ഇങ്ങനെയുള്ള ആചാര്യന്മാരെ അതിന്റെ അർത്ഥം പറയുമ്പോൾ അതിന്റെ വിപ്പത്തി അനുസരിച്ചാണ് അർത്ഥം പറയുന്നത് ഭാഷയുടെ വിപ്പത്തി അനുസരിച്ച് വിശദീകരിച്ചത് ജഗത് കുടുംബത്തിൽ എന്ന് വെച്ചാൽ വസുദൈവ കുടുംബം എന്ന് രക്ഷി ജഗത്തിന്റെ കുടുംബ ജഗത്തിന് ഒരു കുടുംബമായിട്ടെടുത്താൽ അതിന്റെ നാഥം ജഗത് കുടുംബമായിട്ടുള്ളവനാണെന്ത് ജഗത് കുടുംബത്തിൽ നിന്ന് ജഗത് കുടുംബ സിദ്ധം ജഗത് ഇത് അത് നിങ്ങൾ പഠിച്ചായിരുന്നു മതം അങ്ങനെ ഒരു കുടുംബനാഥൻ കുടുംബം ഉള്ളവനെന്ന് പറയും ഭൂമവിദ്യ പ്രശംസാസു നിത്യയോഗ്യ അതിശായനെ സംബന്ധ സംബന്ധ അർത്ഥവീക്ഷായാൻ ഭവന്തി മതുപാദേഹ പിന്നെ അതൊക്കെ പറഞ്ഞാണ് അതൊക്കെ ഇപ്പൊ പറഞ്ഞപ്പോലും നിങ്ങൾ ഓർക്കത്തില്ല ഉണ്ട് ഓർമ്മയുണ്ടാകും അതിന് പല അർത്ഥങ്ങൾ വരാം ഇനി വ്യാകരണ ക്ലാസ്സായിട്ട് മാറ്റണം അപ്പൊ ഈ ഇരിക്കുന്നവരോട് എഴുന്നേറ്റ് പോകും നിത്യയോഗം അതിശാല ഇങ്ങനെ പല അർത്ഥങ്ങളും മധുപർത്തി ഇതേക്കുറിച്ചൊക്കെ ശരി ബോധമുള്ളവരാണെന്ന് ഇത് കഴിഞ്ഞില്ല അത് ദേശം ബോധമൊന്നും നോക്കണം അത്രയും അപ്പോ അതിർത്താകുന്ന കുടുംബം തോടുകൂടിയവനാണ് ഈശ്വരൻ അതാണ് ഭഗവാൻ മനുഷ്യനെ ഉത്തമാ സർവേശ്വരേശ്വര എന്ന് പറയുന്ന ജഗത് ഉപഗതി മർത്തിഹ ജഗത് ഉപഗതി മർത്തി ആശ്രിത വാത്സല്യ വിവേശ അതും പറഞ്ഞിരിക്കുന്നു ഇത് സൗലഭ്യ സംഗ്രഹം സൗലഭ്യം സുലഭമായി മനുഷ്യർക്കെല്ലാം ആ സൗലഭ്യം എന്ന് പറയുന്നത് എന്താണെന്ന് മുമ്പ് പറഞ്ഞു എന്തിനാ അത് പറയുന്നത് ആ എന്ന് പറഞ്ഞാൽ മനുഷ്യരൂപത്തിൽ അവതരിച്ച് ഇവിടെ ശ്രീകൃഷ്ണനാണ് ശ്രീകൃഷ്ണനായി അവതരിച്ചതുകൊണ്ട് എന്തായി സർവർഗ സ്വരൂപമായി അഭിപ്രലംബകത്വം അതിനകത്ത് ഒരു കാര്യം കൂടെ പറയുന്നത് ഇതിനകത്ത് വിപ്രലംബകത്വം വഞ്ചന ചതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അതെന്താണെന്ന് വിശ്വസിക്കുന്നത് ഏകതാം ഉപകാരായ ജഗത് ഇത് വിഷ്ണു പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ജഗത് ജഗത് ഉപഗതി മർദ്യം ഓ വിജയം സമർത്ഥ അവിടെ പറയുന്നു ഈ ജഗത്തിന്റെ പ്രകാരത്തിന് വേണ്ടി മനുഷ്യരൂപത്തിൽ വന്നവനെ അതിൽ മനുഷ്യരൂപത്തിൽ വന്നവനാണെങ്കിൽ ഈശ്വരനാണ് ഈശ്വരനെ ആർക്കാണ് പരാജയപ്പെടുത്താൻ കഴിയുന്നത് ഇത് വിഷ്ണു പുരാണത്തിൽ പറയുന്നു അപ്പൊ മനുഷ്യനാണെന്ന് വിചാരിച്ചാലും പരാജയപ്പെടുത്താൻ ശ്രമിക്കണ്ട ഈശ്വരൻ മനുഷ്യരൂപത്തിൽ വന്നു അതുകൊണ്ട് തന്നെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയത്തില്ല ഇത്യാദി സ്മാരി എല്ലാം വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട് ജഗതുപകൃതിമൃത്യത്തെയപ്പി ഉത്കൃഷ്ടചരിതം വരുത്തിയ നികൃഷ്ട സാരത്യാദികൃത്യം നിമർത്ഥം ഹൃദയത്യത്ര ഉത്തം പറയുന്നു ജഗത്തിന് ഉപകാരത്തിന് വേണ്ടി ഒരു മനുഷ്യരൂപത്തിൽ വന്നിട്ടും ഉത്കൃഷ്ടമായ പ്രവൃത്തി ചെയ്യാതെ സാരഥി പോലെയുള്ള നികൃഷ്ടമായ പ്രവൃത്തികൾ ചെയ്തു അതെന്തിനു ചെയ്തു എന്നുള്ളതാണ് വളരെ ഉത്കൃഷ്ടത നികൃഷ്ടത കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാണ് ഇനി കുറിച്ച് പറയുന്നില്ല എന്തിനീ നികൃഷ്ടമായ പ്രവൃത്തി ചെയ്തു എന്നാണ് അതിന് പറയും ആശ്രിത പാർശ്വ അത് ഈശ്വരൻ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയല്ല അതൊരു നികൃഷ്ട പ്രവൃത്തിയാണ് എങ്കിലും ആശ്രിത വാത്സല്യം കൊണ്ട് ആശ്രിതനായ അർജുനൻ അർജുനനോടുള്ള സ്നേഹം കൊണ്ട് എന്ത് ചെയ്തു അത്രയും മോശമായ ഒരു പ്രവൃത്തി ഡ്രൈവർ ആകുന്നൊരു പ്രവൃത്തി ചെയ്തു പാർത്ഥം രഥിനം ആത്മാനന്ദ സാരഥി അടുത്ത് പറയുന്നു പാർത്ഥം രഥിനം ആത്മാനഞ്ചസാരഥി അവിടെ തന്നെ അവിടെ എന്താക്കി യാത്ര ചെയ്യുന്നവനാണ് തന്നെ എന്താക്കി ഡ്രൈവറാക്കി വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയും അപകൃഷ്ടം പാർത്ഥം ഉത്കൃഷ്ടകൃത്യേ സ്വയം അവസ്ഥ തന്നെ അപേക്ഷിച്ച് അപകൃഷ്ടനാണ് നീചനാണ് ആര് താഴ്ന്നവനാണ് അർജുനൻ ആ പാർത്ഥനെ ഉത്കൃഷ്ടകൃത്യയെ വളരെ ഉത്കൃഷ്ടമായ ഒരു കർത്തവ്യത്തിൽ സ്വയമേവ സ്ഥലത്ത് സ്വയം അവിടെ ഇരുത്തി ആത്മാനം ഉത്കൃഷ്ടം താൻ സ്വയം ഉത്കൃഷ്ടനാണ് ഉയർന്നവനാണ് താൻ എന്ത് ചെയ്തു നികൃഷ്ടകൃത്യ തന്നെ ഏറ്റവും ഒരു പ്രവൃത്തിയിൽ സ്വയം ചക്കാര നിയോഗിച്ചു എന്നാണ് അതെല്ലാം ചെയ്തു എന്നാണ് അപ്പോൾ മോശമായ പ്രവൃത്തി താൻ ചെയ്തു എന്നാണ് പറയുന്നത് പിന്നെ മഹാഭാരതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ശ്രീകൃഷ്ണനും അർജുനനും തമ്മിലുള്ള ബന്ധസ്വതന്ത്രം തോന്നും സോ ഇത് മുമ്പോട്ട് ചെല്ലുമ്പോൾ പറയുന്നു സഖേരി മത്വാസോഹിയത് ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേരി കൃഷ്ണനെ അർജുനൻ വിളിച്ചിരുന്നത് യാദവ എന്നാണ് സുഹൃത്തെ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത് അപ്പൊ അവിടെ ഉത്കൃഷ്ടൻ നികൃഷ്ട അങ്ങനെയൊന്നുള്ള ഒരു ഇടപാട് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല ഈ വിശ്വരൂപദർശനം കണ്ടപ്പോഴാണ് അർജുന ആകെ പതറുകയും പിന്നെ നമസ്കരിക്കുകയൊക്കെ ചെയ്തു മഹാഭാരതം എന്ന് പറയുന്നത് എന്താണ് അവിടെ ഒരു തരത്തിലുള്ള ഇന്നിപ്പോ ആൾക്കാരൊക്കെ വ്യാഖ്യാനിക്കുമ്പോഴാണ് ഒരുപാട് മുൻവിധികൾ വെച്ച് വ്യാഖ്യാനിക്കുന്നത് മഹാഭാരതം എന്ന് പറയുന്നതാണ് ഒരു തുറന്ന പുസ്തകം അവിടെ കവിയുടെ മനസ്സിൽ എന്താണ് തോന്നിയത് അത് തോന്നിയതുപോലെ എല്ലാം അവിടെ ഒരാളെ മഹത്വപ്പെടുത്തണമെങ്കിൽ അങ്ങേറ്റം മഹത്വപ്പെടുത്തും ഇല്ലി മഹത്വപ്പെടുത്തണ്ടെന്ന് കഴിഞ്ഞാൽ അവിടെ അങ്ങേറ്റം താല്പര്യമില്ല അത് കൃഷ്ണനായാലും ശരി അർജുനനായാലും ശരി ഭീഷ്മരായാലും ശരി മഹത്വം മാത്രമായിട്ടുള്ള വ്യക്തി മഹാഭാരതത്തിൽ എല്ലാവരെയും അങ്ങേറ്റം മോശമാക്കുകയും എല്ലാവരെയും അങ്ങേറ്റം ചീത്ത പറയുകയും മഹാഭാരതം നിരവധി സന്ദർഭങ്ങൾ പിന്നെ മഹാഭാരതത്തെ ഉപജീവിച്ച് പലരും പല കഥകൾ എഴുതിയപ്പോഴാണ് അതിനകത്ത് പലർക്കും കൂടുതൽ മഹത്വം കൂടുതൽ നികൃഷ്ടതയൊക്കെ മഹാഭാരതത്തെ അങ്ങനെയല്ല അവിടെ ആരും വെറുതെ വിടുന്നില്ല കൃഷ്ണനെയും വിടുന്നില്ല അർജുനെയും വിടുന്നില്ല ഭീഷ്മരെയും വിടുന്നില്ല ഒരു മനുഷ്യരെയും വിടുന്നില്ല എല്ലാവരുടെയും നല്ലതും ചീറ്റയും ഒരുപോലെ വരച്ച് കാണിക്കുന്നു മഹാഭാരതം കൃഷ്ണനെയൊക്കെ ചീത്ത പറയുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട് മഹാഭാരതം നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ കൃഷ്ണനും അർജുനനും കൂടെ ഇരുന്ന് വെള്ളം അടിക്കുന്ന സന്ദർഭം മഹാഭാരതത്തിലുണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോ പക്ഷെ മഹാഭാരതത്തിൽ വെച്ചിരിക്കുന്ന ഞെട്ടുണ്ട ഏ വിദേശം വിദേശം നാടനല്ല അതൊക്കെ ഉണ്ട് അന്ന് പറഞ്ഞ മഹാഭാരതം എഴുതിയ പരന്ന് എഴുതിയാലും ശരി പക്ഷെ അന്നത്തെ കാലത്തിന്റെ പ്രത്യേകത തുറന്ന പുസ്തകം ഇന്ന് നമ്മളങ്ങനെ എഴുതുന്നില്ല ഒരാളെ മഹത്വപ്പെടുത്തി എഴുതിയാൽ നമ്മളവരുടെ മഹത്വം മാത്രമേ വേണം ഒരു ദോഷവും നമ്മൾ വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കും ഇനി ഒരാളെ മോശമാക്കുകയാണെങ്കിൽ അയാളെ പരമാവധി മോശമാക്കും ഒരു നന്മയില്ലാതെ ചിത്രീകരിക്കും മനുഷ്യനങ്ങനെ എന്താണ് പക്ഷപതപരമായിട്ട് എഴുതും കാരണം അങ്ങനെ ഒരു മഹാഭാരതത്തിൽ അത് എന്താണ് ഒരു മനുഷ്യനും അങ്ങനെയല്ല എല്ലാവർക്കും ഉണ്ട് നന്മകളുമുണ്ട് എല്ലാ മനുഷ്യരിലും ഉണ്ട് തിന്മകളും ചിലരതിനെ കുറിച്ച് കൂടുതലായിരിക്കും ചിലരതിനെ കുറിച്ച് കുറവായിരിക്കും ഈ വ്യത്യാസം ദുര്യോധനൻ ശ്രീകൃഷ്ണനെ വിളിക്കുന്ന ചീത്ത കേട്ട് കഴിഞ്ഞാൽ ചെവി പൊട്ടി മഹാഭാരതത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് കാര്യകാരണ സഹിതമാണ് വിളിക്കുന്നത് ഇങ്ങനെ നിരവധി സന്ദർഭങ്ങളുണ്ട് മഹാഭാരതം ഒന്ന് വായിക്കുക പാർത്ഥശബ്ദേന വാത്സല്യ ഔപൈക ലൗകിക സംബന്ധ വിശേഷവും സൂചിതം പിതൃശ്വസ ഹി വൃഥ ഭഗവത പാർത്ഥ എന്ന സംഭാവന എന്തിനാണ് പറയുന്നു പിതൃശ്വസ പിതാവിന്റെ സഹോദരിയാണ് കുന്തി അതിന്റെ ശൂരസേനന്റെ മക്കളാണ് വസുദേവനും കുന്തി വസുദേവന്റെ മകനാണ് ശ്രീകൃഷ്ണൻ അപ്പോ കുന്തിയുടെ മകനാണ് അർജുനൻ അപ്പൊ അളിയന്മാരാണ് ഇവിടെ ഭാഷയിലൊക്കെ പറഞ്ഞ അളിയനും അപ്പോ അവർ തമ്മിലുള്ള ബന്ധം അങ്ങനെയായിരുന്നു അതുകൊണ്ട് പാർത്ഥാന്ന് വിളിച്ചു ആ സ്നേഹത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛന്റെ സഹോദരിയുടെ മകൻ എന്നുള്ള ബന്ധത്തെ എന്നാണ് പറയുന്നത് വാത്സല്യ ഉപയോഗം ആ വാത്സല്യത്തിന് ഉപായമായിരിക്കുന്ന ഹേതുവായിരിക്കുന്ന ലൗകിക സംബന്ധ വിശേഷം ലൗകികമായ സംബന്ധം ശ്രീകൃഷ്ണനായി അവതരിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ആ സംബന്ധം അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പാർത്ഥം എന്ന് പറഞ്ഞ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സർവലോക സാക്ഷ്യം മറ്റാസവും നികൃഷ്ടകൃത്യം സാപത്രമോ രഹസ്യകൃതമാണ് വീണ്ടും അത് തന്നെ ആവർത്തിക്കുന്നു നികൃഷ്ടമായൊരു പ്രവൃത്തി എന്താണ് നികൃഷ്ട പ്രവൃത്തി ഡ്രൈവറായത് ഇതാണ് നികൃഷ്ട പ്രവൃത്തി സാപത്രപോ ലജ്ജയോടുകൂടി രഹസ്യകൃതമാണ് ആരും അറിയാതെ ഒരു ഒറ്റയ്ക്ക് യാത്ര ചെയ്തപ്പോൾ കയറി ഡ്രൈവറായതല്ല രാത്രി വരെ യുദ്ധത്തിൽ പരസ്യമായിട്ട് ഡ്രൈവറായി അല്ല ഇവരണിയന്മാരാണെങ്കിൽ അതിനെന്താ പ്രശ്നമെന്താ അർജുനൻ യാത്ര ചെയ്യുമ്പോൾ കൃഷ്ണൻ വണ്ടി ഓടിക്കും കൃഷ്ണൻ യാത്ര ചെയ്യുമ്പോൾ അർജുനൻ ഓടിക്കും ഇതിനെന്താ പ്രത്യേകത ഈ പറഞ്ഞ അനുസരിച്ചാണ് അതിനൊന്ന് ഇനി ആ പ്രവൃത്തി മോശമാണെന്നില്ല എന്നൊക്കെ അതിനെന്താ പറയുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഈ പറയുന്ന ചാതുർവർണ്ണയത്തിന്റെ ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ ശൂദ്രന്റെ പ്രവൃത്തി എല്ലാം തന്നെ മോശമാണ് ശൂദ്രൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി നല്ലതാകത്തില്ല അതുകൊണ്ട് പറയുന്നു അത് യുദ്ധമപി ആശ്രിതവാത്സല്യ നൈരപേക്ഷ്യ അർത്ഥ അപഹനവാക്യ സംഭവസ്യ അപ്പൊ ഇത് ആശ്രിത വാത്സല്യമാണ് പിന്നെ നൈരപേക്ഷം നിരപേക്ഷമായി എന്നുവെച്ചാൽ ഭഗവാൻ നിരപേക്ഷനാണ് എന്തെങ്കിലും അപേക്ഷ കൊണ്ട് ചെയ്യുന്നതല്ല പിന്നെ അർത്ഥ അർഹനവാക്യ അസംഭവസ്ഥ കാരണം ഇപ്പോൾ ഒരാളുടെ ഡ്രൈവറായി പണി ചെയ്യും ഇതിനു വേണ്ടിയിട്ടാണ് കാശിന് വേണ്ടിയിട്ടാണ് അപ്പൊ എന്തെങ്കിലും ഒരു ആപദ്ധർമ്മമായിട്ട് ചെയ്താണോ കാശില്ലാതെ വന്നപ്പോൾ ചെയ്ത പണിയാണോ അങ്ങനെയൊന്നുമില്ല കാരണം അന്നും ഈ സൂതവൃത്തിയൊക്കെ ചെയ്യുന്നത് ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ് അപഹണമെന്ന് വെച്ചാൽ ഇല്ലാതിരിക്കുക അർത്ഥാപഹനവും ധനമില്ലാതിരിക്കുക അതിനൊക്കെ വേണ്ടി ചെയ്തതാണ് അതൊന്നുമല്ല ആശുദ്ധ സമാശ്രയേണ പുരുഷാർത്ഥലാഭായ സ്വസ്യ ശാസ്ത്രേക സമഗമ്യ ആശ്രിത പാരതന്ത്രം സർവലോക പ്രത്യക്ഷം ചാര പിന്നെ അല്ലെങ്കിൽ ഇത് വേറെ ഇതിൽ പറയാം സർവ മനുഷ്യരും ഈശ്വരനെ ആശ്രയിക്കണം എന്തിനാ പുരുഷാർത്ഥലാഭായ സ്വസമാശ്രയേന പുരുഷാർത്ഥലാഭം ഈശ്വരനെ ആശ്രയിച്ചാലേ പുരുഷാർത്ഥ സ്ഥിതിക്കത്തുള്ളൂ ആശ്രിത ആരുടെ ആരുടെയെങ്കിലും കാര്യമില്ല നമ്മൾ പറയുന്നത് ഇവിടെ ഇപ്പൊ രണ്ടുപേരാണ് ശ്രീകൃഷ്ണനും അർജുനനും ഇതിൽ ആരുടെ കാര്യമാണ് ചോദിക്കുന്നത് ആശ്രിത വാത്സല്യം ആശ്രിത വാത്സല്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് നമ്മൾ പറഞ്ഞ ആശ്രിത വാത്സല്യം ആശ്രിതനായി ആരോ അർജുനൻ അർജുനനോടുള്ള വാത്സല്യം ആരുടെ ഭഗവാൻ അതാണ് ഇവിടെ പറയുന്നത് ഏ കേട്ടില്ല അങ്ങനെ സുരേഷിനെ അറിഞ്ഞോ ഇത് അർജുനന്റെ കാര്യമല്ല പറയുന്നത് ഭഗവാന്റെ കാര്യം പറയുന്നു ഭഗവാന്റെ കാര്യം ഇവിടെ പറയുകയാണ് അർജുനൻ അത് അറിഞ്ഞോ അറിഞ്ഞില്ല എന്നുള്ളതാണ് അർജുനൻ ഇതൊക്കെ മനസ്സിലാക്കുന്നത് വിശ്വരൂപ ദർശനം കണ്ടതിന് ശേഷം അതുവരെ ഒന്നും മനസ്സിലായി അതുവരെ മനസ്സിലാക്കാതിരുന്നില്ല കൃഷ്ണൻ വലിയ ശേഷിയുള്ള ആളാണെന്നൊക്കെ അറിയാം പക്ഷേ അപ്പോഴാണ് ക്ഷമ പറയുന്നത് ഞാൻ ഇതുവരെ നിന്നെ കണ്ടത് സുഹൃത്തായിട്ടാണ് ഇപ്പോൾ ഭഗവാനാണെന്ന് മനസ്സിലാക്കി ഇതൊക്കെ ഗ്രന്ഥകാരൻ പറയുന്നതാണ് പിന്നെ എന്താണ് ഇവിടെ വിഷാദയോഗത്തിൽ തന്നെ എന്താണ് ഞാൻ നിന്നെ ആശ്രയിക്കുന്നു നീ എന്നെ രക്ഷിക്കണം ഇങ്ങനെയൊക്കെ അർജുനൻ സർവവും സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അർജുനന് അറിയാം ആള് കേമനാണെന്നുള്ള കാര്യം അങ്ങനെ കുടുംബം എന്താ പറയുന്നത് മനസ്സിലാകുന്നില്ല ഇതൊക്കെ ഭഗവാൻ അങ്ങനെ എന്നൊക്കെ പറയുന്നത് അർജുനൻ പറയുന്നതല്ല ഈ പുസ്തകം എഴുതിയാൾ പറയുന്നു പുസ്തകം എഴുതിയ ആളാണ് ഇതെല്ലാം പറയുന്നത് അർജുനൻ പറയുന്നതല്ല ഏ സർവേഷാം എല്ലാവർക്കും എന്താണ് സ്വസമാശ്രയേണ പുരുഷാർത്ഥലാഭായ തന്നെ ആശ്രയിച്ചിട്ട് പുരുഷാർത്ഥം ലഭിക്കണം സ്വസ്യ ശാസ്ത്ര ഏക ഗമ്യാശ്രിത പാരതന്ത്രിയും താന എങ്ങനെയാണ് ശാസ്ത്രീക ഏക ഗമ്യം ഭഗവാന് ശാസ്ത്രത്തിൽ നിന്ന് മാത്രമേ അറിയൂ അല്ല എങ്ങനെ അറിയും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ശാസ്ത്രത്തിലാണല്ലോ എന്തറിയുന്നു ആശ്രിത പാരതന്ത്രിയുമായി ആശ്രയിക്കുന്നവർക്ക് അധീനനായി ശാസ്ത്രത്തിലൂടെ മാത്രമേ അറിയാൻ ഇക്കാര്യം സർവലോക പ്രത്യക്ഷിക്കുന്നത് ഇക്കാര്യം സർവ്വലോകനെയും ബോധ്യപ്പെടുത്തി എന്നാണ് ഇവിടെ പറയുന്നതിന് ചുരുക്കം ഒന്ന് എന്താണ് ശ്രീകൃഷ്ണൻ ആശ്രിത പരതന്ത്രനാവും ആരാണോ ആശ്രയിക്കുന്നത് അവൻ അധീനനാവും അതെങ്ങനെ മനസ്സിലാകും അത് സാധാരണഗതിയിൽ ആ ശാസ്ത്രീയ സമ്മതിക്കുന്നതാണ് ശാസ്ത്രത്തിൽ നിന്ന് ഈ കാര്യം മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഇവിടെ എന്ത് ചെയ്തു അതേ ആശയത്തെ സർവ്വലോകത്തിലും പ്രത്യക്ഷമാണ് എങ്ങനെ ഈ രഥത്തിൽ സാരഥിയായിരുന്നു സാധാരണഗതിയിൽ എല്ലാവരും ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കുന്നു ശാസ്ത്രത്തിലൂടെ മാത്രം മനസ്സിലാക്കുന്ന കാര്യത്തെ ഇവിടെ സർവ്വലോകർക്കും പ്രത്യക്ഷമായി കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നതിന് ശരി ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ എന്താണ് ആശ്രിത പരതന്ത്രനാണെന്നുള്ള ഈ ഒരു കാര്യം ശാസ്ത്രങ്ങളിൽ നിന്നേ മനസ്സിലാക്കാൻ കഴിയുമായി ഇവിടെ അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും ബോധ്യപ്പെട്ട് എന്താണ് ആശ്രിത പരതന്ത്രനാണ് ഭഗവാൻ അത് പ്രത്യക്ഷമായി ബോധ്യപ്പെട്ടു വ്യാഖ്യാനിക്കുന്ന ഒരു അഭിപ്രായമാണ് അത് ത്വാം ശിഥില രൂപ ഇത്യാദി ക്രമേണ അനന്യ സാധാരണ ശ്രീ രൂപ ശരി പരമസത്വ പ്രബല ശാസ്ത്ര ദേവത പാരമാർത്ഥേരി ശാന്തനവ സഞ്ജയാദി വജനീയാസുരപ്രകൃതിയിലാണ് യഥാവത് അവഗന്ധം അശക്തിതാമെന്ന് ദർശനം ത്വം ശീലരൂപ എന്ന് പറയുന്നത് സ്തോത്രത്തിന്റെ ഒരു പദ്യമാണ് രാമാനുജാചാര്യന്റെ സ്തോത്രം ആ പദ്യത്തിന്റെ ആശയമാണ് അടുത്ത് പറയുന്നത് എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്താണ് ശ്രീകൃഷ്ണന് അനന്യസാധാരണമായ അന്യതിൽ കാണപ്പെടാത്തതായ ശീലം രൂപം സൗന്ദര്യം ചരിതം സ്വഭാവം പരമാസത്വം പരമസാത്വികത പ്രബല ശാസ്ത്ര ദേവതാ പാരമാർത്ഥ്യമേരി പ്രബല ശാസ്ത്രങ്ങളിലൂടെയും ദേവതയുടെ ദേവത എന്നിട്ട് ഇവിടെ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണന്റെ പാരമാർത്ഥ്യത്തെ അറിയുന്നവർ ആണ് ദേവത പാരമാർത്ഥ്യ വേദികളായ ശാന്തനൻ ഭീഷ്മർ സഞ്ജയൻ സഞ്ജയൻ ഇവരുടെ സന്ധ്യാദി വചനീയൻ ഇവർ പറഞ്ഞിട്ടും ആസുരപ്രകൃതിയിലാം യഥാവും അവതെന്നും അശക്യത ആസുരപ്രകൃതികൾക്കൊന്നും ശരിയായ രീതിയിൽ മനസ്സിലായിട്ടില്ല എന്നർത്ഥം ഇവിടെ ഉദ്ദേശിക്കുന്നത് ദുര്യോധനയാണ് പ്രധാനമായിട്ട് ദുര്യോധനൻ അല്ലെങ്കിൽ ദുര്യോധനന്റെ കൂടെ നിന്ന പലരും അവരോടെല്ലാം പലതവണ ഭീഷ്മർ പറഞ്ഞു സഭയിലും മറ്റും വെച്ച് ഭീഷ്മർ പറഞ്ഞിട്ടുണ്ട് ശ്രീകൃഷ്ണൻ അത് സാക്ഷാത് ഈശ്വരൻ തന്നെയാണ് അവതാര രൂപത്തിൽ വന്നിരിക്കുന്നതാണ് പലതവണ പറഞ്ഞിട്ടുണ്ട് ശരശ്ശേരി കിടക്കുമ്പോൾ അതിനു മുമ്പ് പറഞ്ഞു സഭയിലും മറ്റും എന്തൊക്കെയാണ് പറഞ്ഞത് ഈശ്വരന്റെ അസാധാരണമായ ശീലത്തെക്കുറിച്ച് രൂപത്തെക്കുറിച്ച് ചരിത്രത്തെക്കുറിച്ച് പരമസത്യകതയെക്കുറിച്ച് ഇത് ഭീഷ്മര് പറഞ്ഞു സഞ്ജയം പറഞ്ഞു പ്രബല ശാസ്ത്രങ്ങളും പറഞ്ഞു എന്താണ് ദേവതാ പാരമാർത്ഥം ദേവത എന്ന് പറഞ്ഞ ഈ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണന്റെ പാരമാർത്ഥ്യത്തെ അങ്ങനെ ശാസ്ത്രങ്ങൾ പറഞ്ഞു ഭീഷ്മരെ പോലെയുള്ളവരും പറഞ്ഞു സഞ്ജയം പറഞ്ഞു ധൃതരാഷ്ട്രോടും പറഞ്ഞു ധൃതരാഷ്ട്ര ഒട്ടും മനസ്സിലാക്കാത്ത ആളല്ല ധൃതരാഷ്ട്ര പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അതെല്ലാം വിട്ടുപോകും പുത്രസ്നേഹം കൊണ്ട് മറ്റും വിട്ടുപോകും ദുര്യോധനം ചില സന്ദർഭങ്ങളൊക്കെ മഹാഭാരതത്തെ അംഗീകരിക്കുന്നുണ്ട് ശ്രീകൃഷ്ണന്റെ മഹത്വത്തെ പക്ഷേ ദുര്യോധനോട് എല്ലാവരും ഉപദേശിക്കുന്നുണ്ട് ദ്രോണർ ഉപദേശിക്കുന്നു വിതരർ ഉപദേശിക്കുന്നു ആണ് സഞ്ജയാദി എന്ന് പറയും ഉപദേശിക്കുന്നു പിന്നെ ഭീഷ്മര് ദ്രോണര് സഞ്ജയൻ ഇവരെല്ലാം പല സന്ദർഭങ്ങളിലായി മഹാഭാരതത്തിൽ ദുര്യോധന ഉപദേശിക്കുന്നുണ്ട് കൃഷ്ണനെ സംബന്ധിച്ച് കൃഷ്ണനുള്ളിടത്തോളം പാണ്ഡവരെ തോൽപ്പിക്കാൻ കഴിയത്തില്ല അത് ഭീഷ്മരൻ നേരിട്ട് പറയുന്നു ഇപ്പൊ ഭീഷ്മകർമ്മമാണ് ഇതിനു മുമ്പ് ഇരുപത്തിനാല് സർഗങ്ങൾ കഴിഞ്ഞു ഇരുപത്തിനാല് സർഗങ്ങളിൽ യുദ്ധത്തിന്റെ കാര്യങ്ങളാണ് പറയുന്നത് തൊട്ടു മുമ്പ് ഉദ്യോഗപർവമാണ് ഉദ്യോഗപർവത്തിന്റെ അവസാന ഭാഗത്ത് യുദ്ധത്തെക്കുറിച്ച് തന്നെയാണ് ധർമ്മപുത്ര സഞ്ജയമായിട്ടുള്ള ഈ ചർച്ച എന്ന് പറഞ്ഞ് ഇവിടെ തുടങ്ങുന്ന എല്ലാം ഇരുപത്തിനാല് സർഗങ്ങളിൽ ആദ്യം മുതൽ വരികയാണ് ആ ചോദ്യങ്ങളുടെ തുടർച്ചയാണ് അപ്പോ ഉദ്യോഗവർഗത്തിന്റെ അവസാന ഭാഗത്ത് ഭീഷ്മൻ ഇവരെല്ലാം വിളിച്ചു കൂട്ടി ദുര്യോധനൻ എല്ലാവരോടും ചോദിക്കും ഈ പാണ്ഡവന്മാരെ ഒന്ന് ഒതുക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ എത്ര ദിവസം വേണ്ടി ഭീഷ്മർ പറഞ്ഞു എനിക്ക് മുപ്പത് ദിവസം വേണം മുപ്പത് ദിവസം കൊണ്ട് ഞാൻ മുഴുവൻ ഒതുക്കിത്തരാം ദ്രോണകം പറഞ്ഞു ഞാനും വയസ്സായി ശേഷി ദ്രോണകം മുപ്പത് ദിവസം കൊണ്ട് മുഴുവൻ തീർത്തു തരാം കർണം പറഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് അത് കേട്ടപ്പം ഭീഷ്മർ ഭീഷ്മരെ ഒരിക്കലും കർണനെ അംഗീകരിക്കില്ല സൂതപുത്രനായ ഭീഷ്മർക്ക് ചില ആദർശങ്ങളൊക്കെ അത് വെറുതെ അല്ല ഭീഷ്മര് ആദർശത്തിൽ ഉറച്ചയാണ് ഭീഷ്മരെ പോലെ ആദർശത്തിൽ ഉറച്ചിരിക്കുന്നതാണ് മഹാഭാരതത്തിൽ വേറെയില്ല ഭീഷ്മര് എന്ത് ചെയ്താലും ശരി അത് ശരിയായാലും നമ്മളിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ തെറ്റായിരിക്കും ശരിയായിരിക്കും പക്ഷെ ഭീഷ്മർ അത് ചെയ്യുന്ന എന്താണ് അന്നത്തെ ചാതുർവർണ്ണീയ നിയമം അനുസരിച്ചിട്ടാണ് ആദർശത്തിൽ ഉറച്ചു നിന്ന ഒരാൾ ഭീഷ്മരെയുള്ളൂ വേറെ എല്ലാവരും അറിയുന്നു മഹാഭാരതം നോക്കിയിട്ട് ഇതൊക്കെ മനസ്സിലാവും ആ രീതിയിൽ ഭീഷ്മർക്ക് തുല്യനായ ഒരു കഥാപാത്രം മഹാഭാരതത്തിൽ വേറെ അപ്പോ ഇത് കേൾക്കുമ്പോ കർണന് കർണന് അഞ്ചു വസന്തത്തിനും തീരാൻ വരുന്ന ഭീഷ്മർക്ക് ദേഷ്യം അതെങ്ങനെ സാധിക്കും കാരണം ആ കൃഷ്ണൻ പാണ്ഡവരെ സംരക്ഷിക്കുന്നില്ല എങ്കിൽ നീ പറയുന്നത് ശരിയാണ് ഇല്ലെങ്കിൽ എനിക്ക് എന്താണ് ഒറ്റ അമ്പുകൊണ്ട് അവന്മാർ മുഴുവൻ കൊല്ലാൻ പറ്റും അതിനുള്ള ശേഷി എനിക്ക് ഇപ്പോഴും ഉണ്ട് ഒരസ്ത്രം പാണ്ഡവർ മുഴുവൻ കൊല്ലാൻ ദുര്യോധനോട് പറയാണ് കൃഷ്ണൻ സംരക്ഷിക്കുന്നിടത്തോളം അത് സാധിക്കും അപ്പൊ ഈ കാര്യം അർജുന ദുര്യോധനെ ബോധ്യപ്പെടുത്തിയാണ് ഭീഷ്മൻ എന്തിനാ എത്രയോ തവണ കുന്തി ഉപദേശിച്ചു മകനെ ഒന്ന് നന്നാക്കാൻ കുന്തി ഉപദേശിക്കുന്നു കുന്തി പരമാവധി നോക്കി തന്റെ പുത്രനെ ഒന്ന് നന്നാക്കിയെടുക്കാൻ അല്ല ഗാന്ധാരി സോറി മാറി ഗാന്ധാരി ഗാന്ധാരി പലവട്ടം ശ്രമിച്ച് പലവണ ഉപദേശിച്ച് മകന് മക്കളെ നന്നാക്കിയെടുക്കാം പക്ഷെ കഴിയില്ല എന്തുകൊണ്ട് അത് മഹാഭാരതത്തിൽ എപ്പോഴാണോ ഈ ദുര്യോധനം ജനിച്ചത് അപ്പൊ തന്നെ കഴുക കരഞ്ഞു ഒരുപാട് ദുർലക്ഷണങ്ങളുണ്ടായി അന്തരീക്ഷം നിന്ന് മാറിപ്പോയി ഇടിമിന്നലുണ്ടായി ആകാശം കറുത്ത് ഒരുപാട് ചോദിച്ചാൽ ഈ ദുര്യോധനൻ ജനിച്ചത് തന്നെ പെശകായിട്ടാണ് അപ്പൊ അവനെ ആർക്കും നന്നാക്കാൻ പറ്റില്ല നന്മകളില്ലാത്തവനല്ല നന്മകളും ഉണ്ട് ഒരുപാട് പക്ഷെ ഗീന പെശകായിട്ടാണ് ഗീനം മാറ്റാൻ പറ്റില്ല അപ്പൊ ദുര്യോധനൻ ജനിച്ചത് തന്നെ ദോഷമായതുകൊണ്ടാണ് ഗാന്ധാരി പരമാവധി ശ്രമിച്ചിട്ട് നന്നാകാത്തത് ഇനി പുത്രനോട് മമതയുള്ള ആളാണെങ്കിലും അച്ഛൻ ദുരിതരാഷ്ട്ര ഉപദേശിക്കുന്നുണ്ട് മഹാഭാരത ദുരിതം നന്നാകാൻ വേണ്ടി ശരിയല്ല നീതിയിൽ പിന്മാറണം എന്റെ പോക്ക് ശരിയല്ല എന്ന് പറയുന്നു ചിലപ്പോ പുത്രനോട് സ്നേഹം വന്ന് പുത്രൻ രാജ്യീകരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് രണ്ടുമുണ്ട് രണ്ട് ഭാഗത്തുനിന്ന് പക്ഷെ ഗാന്ധാരി ഇങ്ങനെ ഗാന്ധാരിക്ക് മക്കളൊക്കെ നന്നായി അത് മഹാഭാരതത്തിൽ ഗാന്ധാരിയെ കുറിച്ച് പറയുമ്പോൾ ഗാന്ധാരി തന്റെ ഭർത്താവ് അന്ധനാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ തന്റെ തന്റെ കണ്ണ് ഒരിക്കലും കാണാത്ത രീതിയിൽ കെട്ടിയെന്നാണ് കെട്ടിമറിച്ചു ഗാന്ധാരി പക്ഷെ അതേ സന്ദർഭത്തിൽ തന്നെ പറയുന്നതാണ് അങ്ങനെ കെട്ടിമറിച്ച ഗാന്ധാരി ഒരിക്കൽ പോലും തന്റെ ധർമ്മത്തിൽ ഒരു വിലോപവും വരുത്തി എന്നുവെച്ചാൽ തന്റെ കുടുംബധർമ്മത്തിൽ തന്റെ ഭർത്താവിനോടോ മക്കളോടോ ചെയ്യേണ്ട ഒരു കാര്യങ്ങളിലും യാതൊരു ന്യൂനതയും വരുത്താതെ പിന്നെ എന്തിന് കണ്ണു മറച്ചു പറയുന്ന എന്റെ ഭർത്താവിനും കിട്ടാത്ത ഒരു സൗഭാഗ്യം എനിക്ക് വേണ്ട അതിനെ മഹാഭാരതത്തിൽ പറയുന്നത് പാതിവൃത്യത്തിന്റെ അടയാളമായിട്ട് പതിക്കില്ലാത്ത സൗഭാഗ്യങ്ങളൊന്നും തനിക്ക് വേണ്ട അങ്ങനെയാണ് അതിനെ അവിടുത്തെ കവി അവതരിപ്പിക്കുന്നത് അല്ല വെറുതെ വാശി പിടിച്ച് കാണിച്ചു തന്നുമല്ല കണ്ണുള്ള ആൾ കണ്ണു മറച്ചു വെച്ചു പക്ഷെ എന്ന് വിചാരിച്ചൊരിക്കലും നിന്റെ കർത്തവ്യങ്ങളിൽ ഗാന്ധാരി ഒരിക്കലും യാതൊരു വീഴ്ചയും വരുത്തിയിട്ടില്ലെന്നാണ് മഹാഭാരതം ഞാൻ പ്രത്യേകം പറയുന്നതിന് കാരണം ഇവരൊക്കെ ഉപദേശിച്ചിട്ടും അതാണ് ഇവിടെ പറയുന്നത് ശാസ്ത്രം ഉപദേശിച്ചു ഇവരെല്ലാം ഉപദേശിച്ചിട്ടും ദുര്യോധനൻ നന്നായില്ല അപ്പൊ ജന്മന തന്നെയുള്ള പ്രശ്നങ്ങൾ ആർക്കും ഉപദേശിച്ച് നന്നാകാൻ പറ്റത്തില്ല അതുകൊണ്ട് പരിഹരിക്കേണ്ട കാര്യങ്ങളെ എല്ലാ മനുഷ്യർക്കും സാധിക്കും ആര് ഉപദേശിച്ചാലും അതുകൊണ്ട് ഏ ഭാര്യ അതാണ് മഹാഭാരതം പറയുന്നത് എന്താണ് ആ ഗാന്ധാരി ജീവിച്ചിരുന്ന കാലം മുഴുവൻ ഭർത്താവിന്റെ കണ്ണായിട്ടാണ് ഭാര്യ ജീവിച്ചതെന്നാണ് അതാണ് പാതിവൃത്യത്തിന്റെ ശക്തി അതുകൊണ്ടാണ് ഗാന്ധാരി ശകിച്ചപ്പോൾ കൃഷ്ണനും അനുഭവിക്കേണ്ടി വന്നത് തന്റെ ധർമ്മത്തിൽ ഒരു ന്യൂനത അതുകൊണ്ട് സംഭവിച്ചില്ലെന്ന് ഗാന്ധാരി അങ്ങനെ ഒരു ഗാന്ധാരിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല അങ്ങനെ മതപ്രഭാഷണത്തിലുള്ള ഗാന്ധാരി കേട്ടിട്ടുള്ളൂ അവിടെ പറയുന്നത് എന്താണ് ഗാന്ധാരി കണ്ണു കെട്ടിക്കൊണ്ടാണ് ഈ പിള്ളേരൊക്കെ ചീത്തയായി പോയി എന്നാണ് ആരും ദുര്യോഗം അങ്ങനെ തന്നെ മഹാഭാരതം പറയും മഹാഭാരതം വായിക്കാത്തവർ പറയുന്ന കഥകൾ ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെ മഹാഭാരതത്തിൽ പറയുന്നില്ല ഗാന്ധാരി ഒരു ഭാര്യ എന്നുള്ള ആളെങ്കിൽ തന്റെ ധർമ്മത്തിൽ ഒരു വിലോപം വരുത്തിയില്ല എന്നുള്ളതാണ് അപ്പൊ അതിന് ഗാന്ധാരിക്ക് എങ്ങനെ കഴിഞ്ഞോ ആധിപത്യത്തിന്റെ ശക്തി കൊണ്ട് എന്നാണ് അവിടെ പറയുന്നത് കാരണം ആ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ആശയങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പോ മഹാത്മാർ ഭർത്താവിന്റെ കണ്ണായി തന്നെയാണ് ഗാന്ധാരി ജീവിച്ചത് അതിന് എന്താണ് ബാഹ്യമായ കണ്ണിന്റെ ആവശ്യം ഗാന്ധാരിക്ക് ആവശ്യമില്ലായിരുന്നു എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത് മതപ്രഭാഷകൻ പറയുന്നത് കേട്ടിട്ടില്ല അത് ശരിയാണെന്ന് വിചാരിക്കും അതൊക്കെ അബദ്ധമാണ് മഹാഭാരതം വായിക്കാതെ പറയുന്നതാണ് ഈ മഹാഭാരതം പറഞ്ഞ കഥയെ അതിനെ വച്ചുകൊണ്ട് പലരും അവരവരുടെ ഭാവന കൂട്ടിച്ചേർത്ത് സാഹിത്യകാരന്മാരും ചെയ്തിട്ടുണ്ട് പുതിയ പുതിയ രചനകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട് കാരണം മഹാഭാരതം തന്നെ ഒരു ഭാവനയാണ് ഒരു കവിയുടെ കൽപ്പനയാണ് അപ്പോൾ അതിനോട് സ്വന്തം കൽപ്പന കൂടെ കൂട്ടിച്ചേർത്തിട്ട് വേണമെങ്കിൽ എന്താണ് ഒരാൾക്ക് പുതിയൊരു കഥയൊക്കെ ഉണ്ടാക്കിയെടുക്കുക അതാണ് രണ്ടാം ഗുണവും മറ്റും തെറ്റാണ് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എല്ലാവർക്കും സ്വാതന്ത്ര്യം ഒരു കഥയെ ഉപജീവിച്ച് മറ്റൊരു കഥ ഉണ്ടാക്കുക അതൊക്കെ ചെയ്യാൻ പറ്റും അവിടെ ഒരു പുതിയ ഭീമനെയൊക്കെ അവതരിപ്പിച്ചു അങ്ങനെ ചെയ്യും അതിന് ഒന്നുമില്ല പക്ഷെ മഹാഭാരതത്തിൽ എന്താണ് എന്നുള്ള അറിഞ്ഞിരിക്കും അതിന് മഹാഭാരതങ്ങൾ വായിച്ചു അവിടെ ഈ പറയുന്ന പൊട്ട കഥകളൊന്നും അല്ല നടക്കുന്നത് അവിടെ ഗാന്ധാരിക്ക് എന്തെങ്കിലും വീഴ്ച പറ്റിയതായിട്ട് മഹാഭാരതത്തിൽ പറയുന്നത് മറിച്ച് ഗാന്ധാരി വളരെ ഉത്തമമായ ഒരു കുടുംബിനിയായിട്ടാണ് അവിടെ ചിത്രീകരിക്കുന്നത് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ദുര്യോധന ആർക്കും നന്നാക്കാൻ പറ്റത്തില്ല നന്മകളില്ലാത്തതുകൊണ്ടല്ല ദുര്യോധന ഒരുപാട് നന്മകളുണ്ടെന്നും മഹാഭാരതത്തിൽ തന്നെ പറയുന്നുണ്ട് ദുര്യോധന്റെ നന്മകളെക്കുറിച്ച് പക്ഷെ തിന്മകൾ വളരെ കൂടുതലാണ് അതാണ് ഇവിടെ പറയുന്നത് ആരൊക്കെ ഉപദേശിച്ചാലും രക്ഷിക്കും ജീൻ സംസർഗം അതൊക്കെ വളർത്തും തന്റെ ഉള്ളിൽ ദുഷ്ടസംസർഗം സംസർഗം വരാതെയായാലും എന്ന് പറയുന്നത് തന്റെ ഉള്ളിൽ അതിരിക്കുന്നതുകൊണ്ടാണ് സംസർഗം കൊണ്ട് അത് വളരുന്നത് അത് സംസർഗം കൊണ്ട് ഉണ്ടായി വന്നില്ല എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ജനിക്കുമ്പോൾ കഴിവ് ജനിച്ചപ്പോ തന്നെ ദുർലക്ഷങ്ങളാണ് എന്ന് പറയുമ്പോൾ എന്താണ് ജനനാൽ തന്നെയാണ് പിശകാരം പക്ഷേ മഹാഭാരതം നിഷ്പക്ഷമാണ് ദുര്യോധനന്റെ ദോഷങ്ങളെ കുറിച്ച് മാത്രമല്ല പറയുന്നത് അപ്പോ ദുര്യോധനൻ അവസാനം മരിക്കുന്ന സമയത്ത് ദേവന്മാരൊന്ന് പുഷ്പവൃഷ്ടി ചെയ്തെന്നാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോ ശ്രീകൃഷ്ണൻ ലഭിച്ച് തലതാഴ്ത്തിയാണ് മഹാഭാരതത്തെ അതാണ് പറഞ്ഞ് മഹാഭാരതം നിഷ്പക്ഷമാണ് ആരും പക്ഷത്തു തന്നെ പറയും ശ്രീകൃഷ്ണനും പാണ്ഡവന്മാരും എല്ലാം എന്ത് ചെയ്തു അവരെല്ലാം ലജ്ജിച്ച് തലതാഴ്ത്തിയാണ് എന്തുകൊണ്ട് അപ്പോ ദുര്യോധനും മഹത്വം ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ ദേവകൾ വന്ന് പുഷ്പവൃഷ്ടി ചെയ്യും മരിച്ചു കഴിഞ്ഞു തിന്മ മാത്രമുണ്ടെങ്കിൽ അപ്പൊ ഏറ്റവും അധർമ്മിയായ തിന്മയായ ഒരു വ്യക്തിയിലും നന്മയും കാണും നമ്മൾ ചിലപ്പോൾ തിന്മയെ മാത്രമേ കാണും നന്മയും കാണും അപ്പോൾ മഹാഭാരത കർത്താവ് രണ്ടും കാണും നന്മയും കാണും തിന്മയും കാണും അത് എന്തുകൊണ്ട് അവർ ലഭിച്ചാഴ്ച അതുവരെ ഇവർ ഈ അർജുനൻ ദുര്യോധനം മരിക്കാൻ കിടക്കുമ്പോൾ ശ്രീകൃഷ്ണന്റെ എന്നോടൊപ്പം ഈ പാണ്ഡവന്മാരെല്ലാം വന്ന് ചീത്ത വിളിക്കുകയാണ് ദുര്യോധനയെ ഇതൊക്കെ കഴിയുകയാണ് ഇതെല്ലാം ദുര്യോധനം മറുപടിയും പറയുന്നു അപ്പോഴാണ് ശ്രീകൃഷ്ണൻ ചീത്ത വിളി തിരിച്ചു വിളിക്കുന്നത് ഇതിന്റെ ഇടയ്ക്ക് ദുര്യോധനം ചത്തുപോയി അപ്പൊ കാണുന്നത് എന്താണ് ദേവന്മാരെല്ലാം വന്ന് പുഷ്പവൃഷ്ടി നടത്തുന്നു അപ്പോഴാണ് ഇവരെല്ലാം ലംഘിച്ച് തലതാഴ്ത്തി എന്ന് പറയുന്നത് അപ്പം മഹത്വത്തിനും അംഗീകാരമുണ്ട് ദുഷ്ടതയ്ക്കും പ്രതിഫലമുണ്ട് രണ്ടും മഹാഭാരതത്തിൽ കാണിക്കുന്നുണ്ട് എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ ഒരാളെ മഹാഭാരതത്തിൽ വെറുതെ വിട്ടിട്ടില്ല അവരുടെ എല്ലാ വിഷയമാണ് എന്നുവെച്ചാൽ ഇത് എഴുതിയ ആൾക്കാരുടെ കാഴ്ചപ്പാടാണ് ഓരോ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ അതിന് അതിന്റെ എല്ലാ വശങ്ങളെയും അവതരിപ്പിക്കുക നന്മയും തിന്മയും എല്ലാം അവതരിപ്പിക്കുക നമ്മളിന്ന് മഹാഭാരതം എന്താണ് മതപ്രഭാഷണം പോലെ അല്ല മഹാഭാരതത്തിൽ എഴുതി വെച്ചിരിക്കുന്നതായിരുന്നു അവിടെ ഒരാളെ പൊക്കിയാൽ നമ്മൾ പരമാവധി പൊക്കുക അയാളുടെ ദോഷമില്ല ഒരാളെ അപഹസിച്ചാൽ പരമാവധി അപഹസിക്കും അവരുടെ നന്മയൊന്നുമില്ല അങ്ങനെയുള്ള മഹാഭാരതം എല്ലാം പറയുന്നു അപ്പൊ ദുര്യോധനെ പറ്റിയതാണ് അസുര പ്രകൃതി എന്ന് പറയുന്നതാണ് പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ് ഏതാണ് ജന്മനാവുന്നത് അതാണ് പ്രകൃതി ജന്മന അങ്ങനെ ഒരു അസുര പ്രകൃതി ഉണ്ടെങ്കിൽ പിന്നെ അത് ആർക്കും നന്നാക്കി എടുക്കാൻ പറ്റത്തില്ല അതാണ് പറ്റിയത് അപ്പൊ അങ്ങനെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കിയാണ് പറഞ്ഞു അപ്പൊ ഇവരെല്ലാം ഉപദേശിച്ചു അത് കുന്തി വിലപിക്കുന്നു ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടും ഞാൻ ഒരുപാടൊക്കെ ഉപദേശിച്ചിട്ട് ശ്രമിച്ചിട്ട് എന്റെ മക്കളെ എനിക്ക് നന്നാക്കാൻ കഴിഞ്ഞില്ല കഴിയത്തില്ല അസുരവിത്തം എന്ന് പറയുന്ന അതാണ് ആർക്കും കഴിയത്തില്ല ദുര്യോധന വിചാരിക്കാൻ കഴിയത്തില്ല യഥാവത് അവതരണം ഭഗവാനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ അസുര പ്രകൃതികൾക്ക് കഴിയത്തില്ല എന്നുള്ള ഗീതോപനിഷത് ബ്രഹ്മശ്ലോകം ഇവിടെ പറയുന്ന ഗീതയെ ഉപനിഷത്ത് എന്ന് പറയുന്നത് ഉപനിഷത്ത് എന്ന് പറയാൻ കാരണം ആത്മീയ തത്വത്തെ കുറിച്ച് പറയുന്നു ഈശ്വര തത്വത്തെ കുറിച്ച് പറയുന്നുണ്ട് ഗീത ഉപനിഷത്താണ് അതൊന്ന് പിന്നെ ഉപനിഷത്വം എന്ന് പറയുന്നത് വേദം വേദം എന്ന് പറയുന്നത് ഈശ്വരപ്രോക്തമാണ് അപ്പോൾ ഇവിടെ ഗീത എന്ന് പറയുന്നത് ആരാണ് ഭഗവാൻ ഉപദേശിച്ചാണ് നേരത്തെ അതുകൊണ്ട് ഉപനിഷത്താണ് രണ്ടു തരത്തിൽ അർത്ഥം കൊണ്ടും ആകാരം കൊണ്ടും അതിന്റെ ആശയം കൊണ്ടും ശബ്ദം കൊണ്ട് ഗീതോപനിഷത്താണ് അതാണ് ഗീതോപനിഷത്ത് പ്രസ്താവനാർത്ഥം അത് പ്രതിപാദിക്കുന്നതിന് വേണ്ടി പ്രഥമശ്ലോകാവതാരേ ഏവം ഏവം ജ്ഞാത്വാവി ഭാഷത്തിൽ സർവാത്മാ അന്ധോധനരാഷ്ട്ര സുയോധന വിജയ പ്രബുദ്ധയ സഞ്ജയ പ്രപ്രച്ച് ധൃതരാഷ്ട്ര പോലെ ധർമ്മക്ഷേത്രേ ഗുരുക്ഷേത്രേ സൂര്യത യുത്സവ മമത മണ്ഡവാശ്ചേത സഞ്ചയ ഏവം ശ്രീപ്രതിജ്ഞാന പൂർവപ്രകാരേണ ഇപ്രകാരം എന്നുവെച്ചാൽ ശ്രീപതി എന്ന് പറഞ്ഞിട്ടില്ല അതെല്ലാം കൂടെ ചേർത്തോളൂ ശ്രീപതി ഇങ്ങനെ ഇപ്രകാരം എന്താണ് ഉപനിഷത്ത് ആരംഭിക്കുന്നതിന് വേണ്ടി ഇവിടെ പ്രഥമശ്ലോകത്തെ അവതരിപ്പിക്കുന്നു മഹാഭാരതം അപ്പോ രാമാനുചാര്യർ ഇവിടെ മുതലേ വ്യാഖ്യാനിച്ചു ശങ്കരാചാര്യർ ഉപനിഷത്ത് മാത്രം വ്യാഖ്യാനിച്ചു ഭഗവാന്റെ ഉപദേശം മാത്രം ബാക്കിയുള്ള എല്ലാം കൊണ്ട് പറഞ്ഞത് ആത്മാവിലെ ഗീതയായി കണക്കാക്കുന്നു എന്നും ഉപദേശത്തെ ഗീതം ദാനം ചെയ്യപ്പെട്ടതെന്ന് വെച്ചാൽ പറഞ്ഞത് അതിന്റെ ഗീതയാകട്ടു ഇതൊക്കെ എങ്ങനെ ഗീതയാകും അതാണ് ഗീത മുമ്പുള്ള ഇരുപത്തിനാല് അധ്യായം സഞ്ജയനും ധനുരാഷ്ട്രനും സംഭാഷണം അതൊക്കെ ഗീതയാകും അതുകൊണ്ട് അതെല്ലാം അങ്ങ് കിട്ടും പക്ഷെ ഇവിടെ അർജുന വിഷാദയോഗം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം വന്നതുകൊണ്ട് ഇതുകൂടെ ഗീതയിൽ ചേർത്ത് കാരണം അർജുന വിഷാദയോഗം മനസ്സിലാക്കാതെ ഇന്ത്യ പറയുന്ന സിദ്ധാന്തങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസം അപ്പൊ അർജുനന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അവിടെ സമാധാനം പറയുന്നു അതുകൊണ്ടാണ് ഇക്കാലത്ത് ഗീതയിലൂടെ ചേർത്ത് അല്ലെങ്കിൽ ഭാഷകാരൻ ശങ്കരാചാര്യ പറഞ്ഞ അത്രയേ ഉള്ളൂ ഗീത ഏവം ജ്ഞാത്വാവി സർവാത്മനാന്തം പൂർണ്ണാന്തനാണ് അത് മാത്രമല്ല കേവലം ചക്ഷുഷ പരത്ര യുഹച്ച ഇതം അജാനത മനസ്സാദി മനസ്സുകൊണ്ട് അന്ധനായിരുന്നു അപ്പൊ പരത്ര ഇഹച്ച ഹിതം അചാരത പരത്തിലും ഇഹത്തിലും ഹിതത്തെ അറിയാത്തവൻ എന്താണ് ഹിതമെന്നറിയാത്തവൻ പക്ഷെ മഹാഭാരതത്തിൽ എന്ന് തന്നെ പറയുന്നത് മഹാഭാരത്തിൽ പറയുന്നത് പരത്തിലും ഇവിടെയും എന്താണ് ഹിതമെന്ന് അറിയാവുന്നവൻ തന്നെയാണ് ആര് പക്ഷെ ധൃതരാഷ്ട്രം എന്ന് പറയുന്നു അറിയാം പക്ഷെ എനിക്ക് അതനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല അറിവിനനുസരിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല പ്രവർത്തിക്കാനും പറ്റില്ല അപ്പോ ധൃതരാഷ്ട്ര പിതാവായി പിതൃതുല്യനായി കാണുന്ന ആളാണ് ആര് വ്യാസൻ ഈ വ്യാസൻ ധൃതരാഷ്ട്ര പലതവണ ഉപദേശിക്കുന്നുണ്ട് അപ്പൊ കാര്യങ്ങളെല്ലാം ധൃതരാഷ്ട്രക്ക് അറിയാം അറിയാൻ വയ്യാതെയുള്ളൂ അതാണ് ധൃതരാഷ്ട്രം എന്ന് പറഞ്ഞത് കേനാദി കേനാദി ദേവേന ഹൃദയസ്ഥിതേന എന്തോ എന്റെ ഉള്ളിൽ ഒന്നിരുന്ന് എന്നെ കൊണ്ട് എന്റെ അറിവിന് വിപരീതമായി പ്രവർത്തിക്കുന്ന എല്ലാ മനുഷ്യനും ജീവിതത്തിൽ എപ്പോഴെങ്കിലും അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് അറിവുണ്ട് പക്ഷെ അറിവിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയത്തില്ല എല്ലാ മനുഷ്യരും നേരിടുന്ന പ്രശ്നം തന്നെ അല്ല ഈ ധൃതരാഷ്ട്ര മാത്രം പ്രശ്നം അത് ധൃതരാഷ്ട്ര സ്വയം പറയും അപ്പൊ എല്ലാ തത്വങ്ങളും വ്യാസൻ ഉപദേശിക്കുന്നത് ഇതിനു മുമ്പ് തന്നെ ഈ ഇരുപത്തിനാല് ഇതിനുമ്പോഴുള്ള സർഗങ്ങളുടെ തുടക്കത്തിൽ തന്നെ വ്യാസൻ ധർമ്മപുത്ര ധൃതരാഷ്ട്രം ഉപദേശിക്കുന്നുണ്ട് ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുന്നു യുദ്ധത്തിൽ പാണ്ഡവന്മാരാണ് ജയിക്കാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട് ദുര്യോധന പക്ഷം പരാജയപ്പെടുമെന്നും ദുര്യോധനം മരിക്കുമെന്നും പറയുന്നുണ്ട് അപ്പോൾ ഒന്നും അറിയാത്ത ആളല്ല പക്ഷെ എന്നാലും ചിലപ്പോ നല്ല ബുദ്ധി വരും ചിലപ്പോ ആ ബുദ്ധി മാറിപ്പോകും സാധാരണ മനുഷ്യർക്കുള്ള ഒരവസ്ഥയാണ് ധൃതരാഷ്ട്രം അല്ല സർവാത്മനാന്തരം എന്ന് പറയുന്നത് മഹാഭാരതം അനുസരിച്ച് ശരിയല്ല മഹാഭാരതത്തിൽ പറയുന്നത് പാണ്ഡവന്മാരോട് സ്നേഹമുണ്ട് പുത്രസ്നേഹം അതല്ല പാണ്ഡവന്മാരെ ചൂതുകളിക്കൊക്കെ ദുരിതരാഷ്ട്രം കൂട്ടുകയെങ്കിലും അവർ പരാജയപ്പെട്ട് കണ്ടപ്പോൾ രാജ്യം ഒരിക്കൽ തിരിച്ചു വാങ്ങി കൊടുക്കുന്നത് ദുരിതരാഷ്ട്രമാണ് തിരിച്ചു കൊടുക്കാൻ പറയും അപ്പോ അവിടെയും പറയുന്നുണ്ട് സഹോദര സഹോദരപുത്രന്മാരാണ് അവരോട് അങ്ങനെ പെരുമാറാൻ പാടില്ല ദുര്യോധന ഉപയോഗിക്കുന്നുണ്ട് അവരുടെ സഹോദരന്മാരാണ് ഇതൊക്കെ ദുരിതരാഷ്ട്രം പറയുന്നുണ്ട് ധൃതരാഷ്ട്രത്തെ ഉപദേശം നല്ലത് തന്നെയാണ് പക്ഷെ എല്ലാ സ്ഥലത്തും അത് പറ്റില്ല ഇതെല്ലാ മനുഷ്യർക്കുമുള്ള പ്രശ്നമാണ് ധൃതരാഷ്ട്രത്തിൽ കൂടുതലായി ഉണ്ട് അതെല്ലാം മഹാഭാരത്തിൽ പറയുന്നുണ്ട് ധൃതരാഷ്ട്രം ഒന്നും മനസ്സിരുത്തി വായിക്കും അപ്പോഴേ മനസ്സിലാക്കുന്നുണ്ട് മനസ്സാദി എന്നോട് അതായത് ഇവിടെ അങ്ങനെയാണ് ഒരാളെ മോശമായി ചിത്രീകരിച്ച പരമാവധി മോശമാണ് നമുക്ക് ആരോടെങ്കിലും വിദ്വേഷം വിരോധം തോന്നിക്കഴിഞ്ഞാൽ അയാളെ കുറിച്ച് നമ്മൾ ഒരിക്കലും നന്മ പറയത്തില്ല ആരായാലും നന്മ കണ്ടാലും നമ്മൾ അയാളെ മോശമാക്കി ചിത്രീകരിക്കാൻ തന്നെ ആ മോശം എന്ന് പറയുന്നത് നമ്മളിലും ഉണ്ട് അവരിലും ഉണ്ട് നമ്മളെന്തിനാ ഒരാളുടെ മോശം മാത്രമാണ് നന്മയുണ്ടെങ്കിൽ അതുകൂടെ കാണും പക്ഷെ നമ്മളങ്ങനെ ചിന്തിക്കില്ല അതിലൊരാളാണ് ഗുരുദരാഷ്ട്രം വ്യാഖ്യാതാക്കൾക്കൊക്കെ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അവര് പക്ഷപാതപരമായിട്ട് വ്യാഖ്യാനിക്കും എല്ലാ വ്യാഖ്യാതങ്ങൾക്കും കുഴപ്പം ദുര്യോധനെ മോശക്കാരനായി ചിത്രീകരിക്കും അയാളുടെ നന്മയും ഒരിക്കലും നടത്തില്ല പക്ഷെ എഴുതിയാളങ്ങനെ മഹാഭാരത എഴുതിയാണ് ഈ വ്യാഖ്യാതങ്ങൾ പോലെയല്ല ആര്യക്ക് മഹാഭാരതം എന്ന് പറയുന്നത് എന്താണോ ഒരു വളരെ ഉത്തമമായ ഒരു സാഹിത്യകൃതിയാണ് ഒരു സംശയം വളരെ ഉത്തമമായ സാഹിത്യകൃതി സാഹിത്യകൃതി എന്ന് പറയും എല്ലാ വിഷയങ്ങളും വരുന്നുണ്ട് ഒരു സത്യസന്ധമായ പ്രതിഭാഗം എല്ലായിടത്തും ഉണ്ട് പിന്നെ അതിശോക്തികൾ ഒരുപാടുണ്ട് അത് കവിയുടെ സ്വാതന്ത്ര്യമാണ് അതിശോക്തി വരുമ്പോൾ അതൊക്കെ ശരിയായി വിശ്വസിക്കുന്ന മണ്ടന്മാരും മഹാഭാരതത്തിൽ പറയുന്ന ഭീഷ്മര് ഒരു ദിവസം ഒരു കോടി വെച്ച് പത്ത് ദിവസം കൊണ്ട് പത്ത് കോടി പേരെ കൊന്നെന്നാണ് എഴുതിയിരിക്കുന്നത് മഹാഭാരതത്തിൽ എഴുതിയിട്ടുണ്ട് വായിച്ചു പത്ത് ദിവസം യുദ്ധം ചെയ്ത് ഒരു ദിവസം ഒരു കോടി വെച്ച് പത്ത് കോടി മനുഷ്യരെ കൊന്നു അപ്പോ ഇത് നടക്കുന്നപ്പോ പറയുന്നത് കോമണ്ഡലയ്ക്ക് മുമ്പാണ് ബി സിയിലാണ് നടക്കുന്ന മഹാഭാരതം അന്ന് ഈ ലോകം മുഴുവൻ കൂടി ചേർന്ന ഒരു കോടി ജനങ്ങളില്ല ഒരു കോടി ജനങ്ങൾ ഇന്ന് അതിന് കൃത്യമായ കണക്കാണ് ഒരു കോടി ജനങ്ങൾ എത്തിയിട്ടില്ല അപ്പൊ പിന്നെ ഇങ്ങനെ പത്ത് കോടിയെ പത്ത് ദിവസം മൊത്തം മുപ്പത് കോടി മനുഷ്യരെ കൊന്നു എന്നാണ് കണക്ക് എവിടെ മുപ്പത് കോടി ആയിരം ആണ്ടിൽ വരെ ഇവിടെ ഇരുപത്തിയേഴ് കോടി ജനങ്ങളേ ഉള്ളൂ ആയിരം ആണ്ടെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ കോമൺ നിറയിൽ ആയിരം വന്നപ്പോഴത്തേക്ക് ഇവിടെ ഇരുപത്തി ഇരുപത്തിയേഴ് കോടി ജനങ്ങളെ മൊത്തമാണ് ലോകം മുഴുവൻ അപ്പൊ എങ്ങനെയാ മുപ്പത് കോടിയെ കൊന്നത് ഏ അങ്ങനെ എന്താ പറയുന്നത് കേട്ടില്ല അതൊക്കെ ഏത് കാലത്താണ് അതൊക്കെ സംഭവിച്ചിരിക്കുകയാണ് അതൊക്കെ ദിനോസറുകളുടെ കാലത്താണ് അന്ന് മനുഷ്യനില്ല സയൻസ് പറയുന്നതല്ലാണ് പക്ഷെ പൊട്ട സയൻസ് പറയുന്നത് ദിനോസറുടെ കാലത്താണ് ഒന്ന് ഇടിച്ചത് ഇത് പറയുന്നത് മനുഷ്യരുടെ കാലമാണ് മനുഷ്യരുടെ കാലഘട്ടത്തിൽ മനുഷ്യൻ ഇന്ന് ഇതിനൊക്കെ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെക്കോർഡുകളുണ്ട് ശരിക്കും മനുഷ്യൻ അത് കണക്കാക്കിയിട്ടുണ്ട് അതും മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്ത ഇത് മുപ്പത് കോടിയാണെങ്കിൽ ലോകത്തിൽ അത്ര ജനങ്ങൾ വേണം കാരണം സ്ത്രീകൾ കുട്ടികൾ രോഗികൾ വൃദ്ധന്മാരായ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല അതുകൊണ്ട് അവർ വേറെ കിടക്കുകയാണ് പിന്നെ യുദ്ധത്തിന് നിയമമുണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും കൊല്ലാൻ പാടില്ല കൊല്ലില്ല കാരണം അവിടെ പാചകക്കാറുണ്ട് അവരെ കൊല്ലാൻ പാടില്ല ഈ അസ്ത്രവും ഓടാനിയൊക്കെ ചുമന്നുകൊണ്ട് കിടക്കുന്ന കൂലിക്കാറുണ്ട് അവരെ കൊല്ലാൻ പാടില്ല പിന്നെ വൃത്തിയാക്കുന്നവരൊക്കെ യുദ്ധം കഴിഞ്ഞാൽ തറയൊക്കെ തറയടിക്കുന്നു എന്നാണ് ചൂലടിച്ച് വൃത്തിയാക്കണം എന്റെ അവസ്ഥ അതിനായിരക്കണക്കിന് ആൾക്കാരുണ്ട് അവരെ കൊല്ലാൻ പാടില്ല മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഒരു അഗ്രിമെന്റ് രണ്ടിനും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കൊല്ലാതെ കൊല്ലുന്ന അസംഖ്യ പിന്നെ ഇങ്ങനെ മുപ്പത് കോടിയെ കൊല്ലും അതൊക്കെ അതിശയോക്തികളാണ് വെറുതെ ഇങ്ങനെ വർദ്ധിക്കുന്നതാണ് സാഹിത്യത്തിൽ അത് ദോഷമുണ്ട് ചരിത്രമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഒഴിയാക്കി ഒഴിവാക്കിയാൽ ബാക്കി മനുഷ്യ ജീവിതത്തെ വരച്ചു കാണിക്കുന്ന എന്താണ് സത്യസന്ധമായിട്ടാണ് മഹാഭാരതം വരച്ചത് ആ എഴുതിയ കവികൾ അങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്